സംഹിതാപാഠം മേഹനാദ്വനങ്കരണാല്ലോമഭ്യസ്തേ നഖേഭ്യ യക്ഷ്മം സർപ്പസ്മാദാത്മനസ്തമിതം വിവൃഹാമി തേ മേഹനാദ്വനങ്കരണാല്ലോമഭ്യസ്തേ നഖേഭ്യ യക്ഷ്മം സർപ്പസ്മാദാത്മനസ്ത तमिदं विवृहामि ते मेहनाद्वनङ्करणाल्लोमभ्यस्ते नखेभ्यः यक्ष्मं सर्पस्मादात्मनस्तमिदं विवृहामि ते